പാതുപാഠം സഹസ്രാക്ഷേണ ശതശാരദേന ശതായുഷാ ഹവിഷാഹാരുഷമേനം ശതയഥേമം ശരദോ നയാതി ഇന്ദ്രോ വിശ്വസ്യ ദുരിതസ്യ പാരം സഹസ്രാക്ഷേണ ശതശാരദേന ശതായുഷാ ഹവിഷാഹാരുഷമേനം शतं यथेमं शरदो नयाति इन्द्रो विश्वस्य दुरितस्य पारं सहस्राक्षेण शतशारदेन शतायुषाहविषाहारुषमेनं शतं यथेमं शरदो नयाति इन्द्रो विश्वस्य दुरितस्य पारम्